പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ വിവരണം തുടരുകയാണ് രുദ്രാണാം ശങ്കരശ്ചാസ്മി ഏകാദശ രുദ്രന്മാരുണ്ട് പതിനൊന്ന് രുദ്രന്മാരിൽ ശങ്കരനാണ് ഞാൻ വിത്തേഷോ യക്ഷരക്ഷസാം യക്ഷ രാക്ഷസന്മാരില് വിത്തേശനായ കുബേരനാണ് ഞാൻ വസൂനാം പാവകശ്ചാസ്മി അഷ്ടവസുക്കളുള്ളതില് പാവകൻ എന്ന അഗ്നിയാണ് ഞാൻ മേരു ശിഖരിണാമഹം ഏറ്റവും ഉയരത്തിലുള്ള ശിഖരങ്ങള് പീക്കുകളുള്ളതിൽ മേരു എന്ന ആർട്ടി ഓഷ്യനാണ് ഞാൻ ഭൂമിയുടെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് ആർട്ടി ഓഷ്യൻ ആയതുകൊണ്ടാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന മേരുവിനെ ശ്രീകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് പുരോധസാം ചമുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി പുരോഹസന്മാരില് പുരോഹിതന്മാരില് ജ്ഞാനികളില് ദേവ ആചാര്യ ആചാര്യസ്ഥാനമുള്ള ബൃഹസ്പതിയാണ് ഞാൻ എന്ന് നീ അറിയുക സേനാനീനാം അഹം സ്കന്ദ സ്കന്ദനാണ് സുബ്രഹ്മണ്യനാണ് സൈനിക നേതാക്കന്മാരിൽ വെച്ച് സൈനിക ലീഡേഴ്സിൽ വെച്ച് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ചൈതന്യം സരസാം അസ്മിസാഗര സരസുകളില് ഒഴുകുന്നതിൽ വെച്ച് നിരന്തരമായി പ്രവഹിക്കുന്നതിൽ വെച്ച് ഞാൻ സാഗരമാണ് മഹർഷീണാം ഭൃഗുരഹം മഹർഷിമാരില് ഭൃഗു മഹർഷിയാണ് ഞാൻ ഗിരാമസ്മേകമക്ഷരം ഒരു അക്ഷരങ്ങളുടെ സമൂഹം എടുക്കുകയാണെങ്കിൽ ഒരക്ഷരമാണ് ഞാൻ അത് ഓംകാരമാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാണ് ഞാൻ നാമജപവും മന്ത്രജപവും അടങ്ങുന്ന ജപയജ്ഞം എന്റെ ചൈതന്യം തന്നെയാണ് സ്ഥാവരാണാം ഹിമാലയ അനങ്ങാതെ സ്ഥിരമായി നിൽക്കുന്ന ഏറ്റവും മഹത്തായ വസ്തുക്കളിൽ വെച്ച് ഞാൻ ഹിമാലയമാണ് അശ്വത്ഥ സർവവൃക്ഷാണാം ഇലയും പൂവും കായും മുട്ടും വേരും തടിയും ഒരു തരത്തിലും പ്രയോജനമില്ലെങ്കിലും അന്തരീക്ഷ ശുദ്ധീകരണത്തിന് ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന ബനിയൻ ട്രീ എന്ന വടവൃക്ഷം എന്ന അശ്വത്ഥം അതാണ് ഞാൻ എല്ലാ വൃക്ഷങ്ങളുടെയും രാജാവായ അശ്വത്ഥ സർവവൃക്ഷാണാം ദേവഋഷീണാം ച നാരദ ദേവഋഷിമാരിൽ ഞാൻ നാരദരാണ് ഗന്ധർവാണാം ചിത്രരഥ ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥൻ എന്ന ഗന്ധർവന്മാരുടെ രാജാവാണ് ഞാൻ സിദ്ധാനാം കപിലോ മുനിഹി സിദ്ധന്മാരിൽ വെച്ച് സാഖ്യയോഗം എഴുതിയ കപില മഹർഷിയാണ് ഞാൻ പഞ്ചപ്രാണനെക്കുറിച്ചും പഞ്ചകർമ്മേന്ദ്രിയത്തെക്കുറിച്ചും പഞ്ചജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ചും പഞ്ചഭൂതത്തെക്കുറിച്ചും പ്ലസ് മനസ്സിനെ കുറിച്ചും എഴുതിയ കപില മഹർഷി സാഖ്യയോഗത്തിന്റെ രചയിതാവായ ആ ശ്രേഷ്ഠ ഋഷിവര്യനാണ് മുനിവര്യനാണ് ഞാൻ ഉച്ചൈ ശ്രവസമശ്വാനാം വിദ്ധിമാം അമൃതോദ്ഭവം അമൃത് കടഞ്ഞപ്പോൾ സൗരയുധം കടഞ്ഞപ്പോൾ അതിൽ നിന്നുദ്ഭവിച്ച പല വസ്തുക്കളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ജീവി അത് അശ്വങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഉച്ചൈശ്രവസ് എന്ന അശ്വമാണ് ഐരാവതം ഗജേന്ദ്രയാണാം ആനകളിൽ വെച്ച് ഐരാവതം എന്ന ആനയാണ് ഞാൻ നരാണാംച നരാധിപം മനുഷ്യരിൽ വെച്ച് മനുഷ്യരെ മുഴുവനും നിയന്ത്രിക്കുന്ന രാജാവായ നരാധിപനാണ് ഞാൻ ആയുധാനാം അഹം വജ്രം ആയുധങ്ങളിൽ വെച്ച് വജ്രായുധമാണ് ഞാൻ ധേനൂനാം അസ്മി കാമതു ധേനുക്കളിൽ വെച്ച് കാമധേനുവാണ് ഞാൻ പ്രജനശ്ചാസ്മി ഗന്ധർപ്പ മനുഷ്യ മനസ്സുകളിൽ ആഗ്രഹമുണ്ടാക്കുന്നവരിൽ വെച്ച് കന്ദർപ്പൻ എന്ന കാമദേവനാണ് ഞാൻ സർപ്പാണാം അസ്മി വാസുകി സർപ്പങ്ങളിൽ വെച്ച് ഞാൻ വാസുകിയാണ് അനന്തശ്ചാസ്മിനാഗാനാം നാഗങ്ങളിൽ വെച്ച് ഇൻഫിനിറ്റി എന്ന പേരോടുകൂടി അറിയപ്പെടുന്ന അനന്തം എന്ന പേരോടുകൂടി അറിയപ്പെടുന്ന നാഗമാണ് ഞാൻ വരുണോ യാദസാമഹം യാദസം ജലദേവതമാരിൽ വരുണനാണ് ഞാൻ പിതൃണാം അര്യമാ ചാസ്മി പിതൃക്കളിൽ വെച്ച് അര്യമാവ് എന്ന പിതൃചൈതന്യമാണ് ഞാൻ യമ യമഹ സംയമതാമഹം നിയന്ത്രണാത്മകമായി എല്ലാവരോടും തുല്യമായ ദൃഷ്ടിയോടുകൂടി വീക്ഷണത്തോടുകൂടി എല്ലാവർക്കും തുല്യമായ അവകാശം നൽകിക്കൊണ്ട് ഭരിക്കുന്ന ഗവർണർ അത് യമനാണ് യമന്റെ മുമ്പില് വലിയവനെന്നോ ചെറിയവനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനോ എന്ന ഇല്ലാത്തത് കൊണ്ട് യമധർമ്മ രാജാവ് സർവവിധ സ്റ്റെബിലൈസ്ഡ് സോഷ്യലിസ്റ്റിക് അപ്രോച്ചുള്ള ഗവർണർമാരിൽ വെച്ച് യമധർമ്മ രാജാവാണ് ഞാൻ പ്രഹ്ലാദാത്മിദൈത്യാനാം ദൈത്യന്മാരില് ദാനവന്മാരിൽ അസുരന്മാരില് പ്രഹ്ലാദനാണ് ഞാൻ കാലഹ കലയതാമഹം അളവുകോലുകളിൽ വെച്ച് ഞാൻ കാലമാണ് ഇന്നും നാം ഉപയോഗിക്കുന്ന ബി സി എ ഡി ഹർഷന്റെ കാലഘട്ടം ഗുപ്തവംശത്തിന്റെ കാലഘട്ടം എന്നെല്ലാം പറയുന്ന അളവുകോല് ആ അളവുകോല് ഞാൻ തന്നെയാണ് മൃഗാണാം ച മൃഗേന്ദ്രോഹം മൃഗങ്ങളിൽ വെച്ച് മൃഗേന്ദ്രനായ സിംഹമാണ് ഞാൻ വൈനതേയശ്ച പക്ഷിണാം പക്ഷികളിൽ വെച്ച് വൈനതേയൻ എന്ന ഗരുഡനാണ് ഞാൻ പവന പവതാമസ്മി പവതാം ശുദ്ധീകരിക്കുന്നതിൽ വെച്ച് പവന അസ്മി വായുവാണ് ഞാൻ കാറ്റാണ് ഞാൻ കാറ്റില് ഏതു പുകയും ഏതു ദുർഗന്ധവും ഏതു തരത്തിലുള്ള വസ്തുക്കളും അലിഞ്ഞു ചേർന്നാലും ഏതാനും നിമിഷങ്ങൾക്കകം ശുദ്ധമായ വായുവായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാമഹ ശസ്ത്രവൃതാമഹം ആയുധങ്ങൾ എടുത്തിട്ടുള്ള രാജാക്കന്മാരിൽ വെച്ച് ശ്രീരാമനാണ് ഞാൻ ജഷാണാം മകരശ്ചാസ്മി മത്സ്യങ്ങളിൽ വെച്ച് ഞാൻ ഷാർക്ക് സ്രാവ് എന്ന അത്യുജ്വല ശക്തിയുള്ള അതിവേഗതയുള്ള മത്സ്യമാണ് ഞാൻ ശ്രോതസാം അസ്മിജാന്നവി നദികളിൽ വെച്ച് ഞാൻ ഗംഗാനദിയാണ് സർഗാണാം അതിരന്ത മദ്യം ച സൃഷ്ടിയില് അല്ലെങ്കിൽ സൃഷ്ടി എന്ന പ്രതിഭാസത്തില് തുടക്കവും മധ്യവും അവസാനവും ഞാനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഞാൻ തന്നെയാണ് അധ്യാത്മവിദ്യ വിദ്യാന അറിവുകളിൽ വെച്ച് അധ്യാത്മവിദ്യ എന്ന ഫിലോസഫിയാണ് ഞാൻ വാദ പ്രബതതാമഹം വാഗ്വാദങ്ങളില് ലോജിക് എന്ന ചിന്താധാര ഞാനാണ് logical approach in conversation and discussion അത് ഞാൻ തന്നെയാണ് അക്ഷരാണാം അകാരോസ്മി അക്ഷരങ്ങളിൽ വെച്ച് അകാരമാണ് ഞാൻ ദ്വന്ദ്വ സാമാസികസ്യച വ്യാകരണ നിയമങ്ങളില് ദ്വന്ദ് സമാസമാണ് ഞാൻ അഹം ഏവ അക്ഷയക്കാലോ നശിക്കാത്തത് ക്ഷയമില്ലാത്തത് തളരാത്തത് അത് അക്ഷയം അത് ഏതാണോ അത് ഞാനാണ് അതാണ് കാലം കാലം ഞാൻ തന്നെയാണ് ധാതാഹം വിശ്വതോ മുഖ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവവസ്തുതകൾക്കും കാരണമായ വിശ്വതോമുഖ പ്രപഞ്ചം മുഴുവനും ബ്രെയിനുള്ള ആ വിശ്വരൂപം അത് ഞാൻ തന്നെയാണ് സർവതിൻ്റെയും ധാതാവ് കൊടുക്കുന്ന വ്യക്തി അത് ഞാൻ തന്നെയാണ് മൃത്യു സർവഹരശ്ചാഹം സർവനാശനം എന്ന പ്രപഞ്ച പ്രതിഭാസത്തിൽ മൃത്യുവാണ് ഞാൻ ഉദ്ഭവശ്ച ഭവിഷ്യതാം പ്രോസ്പെറസ് ആയിട്ട് ഉയർന്ന വ്യക്തികളില് ഉയർന്നുയർന്നു പോകുന്ന വ്യക്തികളിലെ ഉയർച്ച അത് ഞാനാണ് സ്ത്രീ ശബ്ദങ്ങളും അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളുടെ അത്യുജ്വല സിമ്പിൾസുമായ കീർത്തി ശ്രീ വാക് സ്മൃതി മേധ ധൃതി ക്ഷമ കീർത്തി പ്രസിദ്ധി ശ്രീ ഐശ്വര്യം വാക് വാക്കുകള് സ്മൃതി ഓർമ്മശക്തി മേധ ബുദ്ധിശക്തി ധൃതി തീരുമാനമെടുക്കാനുള്ള സ്റ്റെഡ് ഫാസ്റ്റഡ്നെസ് ക്ഷമ ഫോർബിയറൻസ് അഥവാ ക്ഷമ തന്നെ ഇപ്രകാരമുള്ള മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻസ് അത് പൂർണ്ണമായും ഞാൻ തന്നെയാണ് ബൃഹത് സാമ തഥാ സാംനാം സാമവേദത്തിലെ സാമഗാനങ്ങളിൽ വെച്ച് ബൃഹത്സാമം എന്ന സാമഗാനമാണ് ഞാൻ ഗായത്രി ചന്ദ്രസാമഹം അനവധി വേദമന്ത്ര ഛന്തസ്സുകളുള്ളതില് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി ചന്ദസ് അതാണ് ഞാൻ മാസാനാം മാർഗശീർഷോഹം മാസങ്ങളിൽ വെച്ച് മകൈരമാസമാണ് ഞാൻ ഋതുനാം കുസുമാകര ഋതുക്കളിൽ വെച്ച് വസന്തകാലമാണ് ഞാൻ ദ്യൂതം ചലയതാമസ്മി കളികളിൽ വെച്ച് ഡൈസ് കളി അഥവാ ചൂതുകളിയാണ് ഞാൻ തേജസ് തേജസ്വിനാമഹം തേജസ്വികളായ മനുഷ്യരിൽ വെച്ച് അവരിൽ അന്തർലീനമായിരിക്കുന്ന തേജസ് അതാണ് ഞാൻ ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം ജയിക്കുന്നവരില് വിജയിക്കുന്നവരിലെ വിജയം അത് ഞാനാണ് വ്യവസായോസ്മി കർമ്മികരുടെ കർമ്മകുശലത അത് ഞാനാണ് സത്വം സത്വതാമഹം സർവവസ്തുക്കളിലെയും എസൻസ് ട്രൂത്ത് ഫാക്ട് എന്ന സത്വം അത് ഞാൻ തന്നെയാണ് വൃഷ്ണീനാം വാസുദേവോ അസ്മി വൃഷ്ണിവംശജരില് വാസുദേവനാണ് ഞാൻ പാണ്ഡവാനാം ധനഞ്ജയ പാണ്ഡവന്മാരിൽ മധ്യസ്ഥനായ അർജുനൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീയ നിന്റെ ചൈതന്യം അത് ഞാനാണ് മുനീനാം അപ്യഹം വ്യാസ മുനിമാരില് വ്യാസമഹർഷിയാണ് ഞാൻ കവീനാമുഷനാ കവിഹി പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന അതിപൂർവജനായ ഒരു ഋഷി ഉണ്ടായിരുന്നു ഉഷനാ കവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ കവി അദ്ദേഹത്തിന്റെ കവിത്വം അദ്ദേഹത്തിന്റെ ചൈതന്യം അത് ഞാൻ തന്നെയാണ് ദണ്ഡോ ദമയതാമസ്മി നിയന്ത്രണാതീതമായി രാജാവ് പ്രയോഗിക്കുന്ന ശിക്ഷ നടപടികളില് ദണ്ഡം ശിക്ഷ ഞാനാണ് നീതിരശ്മി ജിഗീഷതാം വിജയം കൊയ്യുവാൻ മുമ്പോട്ടു പോകുന്നവരില് നീതി ന്യായം അത് ഞാനാണ് മൗനം ചൈവാസ്മി ഗുഹ്യാനാം സീക്രട്ടായിട്ട് സ്വകാര്യമായിട്ട് വെക്കേണ്ട വസ്തുതകളില് മൗനം ഞാൻ തന്നെയാണ് ജ്ഞാനം ജ്ഞാനവതാമഹം ജ്ഞാനികളിലെ ജ്ഞാനം അറിവ് അത് ഞാൻ തന്നെയാണ് യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ഏതൊരു സർവചരാചരങ്ങളാണോ ഭൂമിയിലുള്ളത് അവയിലെല്ലാത്തിനും കാരണഭൂതമായ സീഡ് ബീജം അത് ഞാൻ തന്നെയാണ് അർജുന തദ് അസ്തി വിനായച്യാൻ മയാ ഭൂതം ചരാചരം ചരിക്കുന്നവയും ചരിക്കാത്തവയും ചരാചരം അപ്രകാരമുള്ള ഭൂതങ്ങള് സർവവസ്തുക്കളും പ്രപഞ്ച വസ്തുക്കളും ദ്രവ്യങ്ങളും മുഴുവനും തന്നെ മയാ വിന ഞാൻ കൂടാതെ ന തദസ്തി അവയ്ക്ക് അസ്തിത്വമില്ല എന്ന് നീ പ്രത്യേകം മനസ്സിലാക്കുക സർവചരാചരങ്ങളിലും വർത്തിക്കുന്നതായ ചൈതന്യം അത് ഞാൻ തന്നെയാണ് ന അന്ത അസ്ഥി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തവ ഹേ പരന്തവ അർജുന ന അന്താസ്തി എന്റെ വിഭൂതികൾക്ക് ദിവ്യമായ മഹാത്ഭുതകരമായ മാനിഫെസ്റ്റേഷന് അന്തമില്ല അവസാനമില്ല എന്നുകൂടി നീ മനസ്സിലാക്കണം ഏഷ തു ഉദ്ദേശത പ്രോക്ത വിഭൂതേ വിസ്തര മയാ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉദ്ദേശത ഏതാണ്ട് ഒരു അബ്സ്ട്രാക്ട് മാത്രമാണ് വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ഏഷ തു ഇതാകട്ടെ ഉദ്ദേശത ഉദ്ദേശത്തിലെ ഏതാണ്ട് ഒരു അബ്സ്ട്രാക്ട് രൂപത്തിൽ പ്രോക്തോ അത്രമാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ വിഭൂതേർ വിസ്തരോമയ വിസ്തരിച്ചു പറയേണ്ട വിസ്തരിച്ചറിയേണ്ട ആ മഹാത്ഭുത പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് ഒരു അബ്സ്ട്രാക്ട് ഒരു സംക്ഷിപ്തം മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ യത് യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതം ഏവ വാ ഏതെല്ലാമാണോ ചൈതന്യവത്തായിട്ട് പ്രപഞ്ചത്തിൽ വർത്തിക്കുന്നത് അതിലെ സത്വം ശ്രീമത് ഊർജിതം ഏവവ അത് എത്ര ചൈതന്യവത്തായി ഉത്ഭവിച്ചതാണെങ്കിലും തത് തത് ഏവ അവഗച്ഛത്വം മമ തേജ അംശസംഭവം നീ ഒന്ന് മനസ്സിലാക്കണം സർവചരാചരങ്ങളിലുമുള്ള സർവചൈതന്യവും അത് ഏതെല്ലാമാണോ അത് മുഴുവനും തന്നെ മമ തേജ അംശസംഭവം എന്റെ തേജസ്സിൽ നിന്ന് പ്രപഞ്ച തേജസ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് നീ വ്യക്തമായി അറിയണം അത്രയും അറിഞ്ഞാൽ ഇനി നീ ഉദാഹരണം നിന്നോട് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിനക്ക് ഏതാണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണൻ പത്താമത്തെ അധ്യായം പരിസമാപ്തിയിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിന് മുൻപ് ഒരു കൺക്ലൂഷൻ തരികയാണ് അഥവാ ബഹുന ഏതേന ജ്ഞാതേന തവ അർജുന ഹേ അർജുന ഇങ്ങനെ വളരെ നീട്ടി വലിച്ച് വളരെ വിസ്തരിച്ച് ഇതെല്ലാം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു ഒറ്റ വരി കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും വിഷ്ടഭ്യ അഹം ഇതം കൃത്സ്നം ഏക അംശേന സ്ഥിത ജഗത് എന്റെ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് മാത്രമാണ് ഇതം കൃത്സ്നം ഈ സമഗ്രമായ എല്ലാ വസ്തുതകളും ഏക അംശേന ഒരംശം കൊണ്ട് സ്ഥിതോ ജഗത്ത് ഈ ഭൂമിയും പ്രപഞ്ചവും മുഴുവനും വർത്തിക്കുന്നത് എൻ്റെ ചൈതന്യത്തിൻ്റെ ഒരംശം കൊണ്ട് മാത്രമാണ് ഇത്രയും അറിഞ്ഞാൽ ഇനി ഞാൻ വിസ്തരിച്ച് നിന്നോട് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം എൻ്റെ സമഗ്രമായ ചൈതന്യത്തിൻ്റെ ഒരംശത്താലാണ് സ്ഥിതമായിരിക്കുന്നത് വർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദത്തില് അത്യുജ്വലമായ വിഭൂതിയോഗം ശ്രീകൃഷ്ണ പരമാത്മ ചൈതന്യത്തെ വിവരിക്കുന്ന വിഭൂതി എന്ന യോഗം ഇവിടെ അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതി യോഗോ നാമ ദശമോ അധ്യായ ഭഗവത്ഗീതയിലെ അത്യുജ്വലമായ ഒരു അധ്യായമാണ് പതിനൊന്നാമത്തേത് നാസായിലെ ശാസ്ത്രജ്ഞന്മാര് ഇപ്പോൾ വിവരിക്കുന്ന the self aware universe the consciousness of the universe എന്നെല്ലാം പറയുന്ന അത്യന്താധുനിക ഊർജതന്ത്രശാസ്ത്രത്തിൻ്റെ അവസാനത്തെ വാക്കാണ് പ്രത്യക്ഷ രൂപത്തിൽ വിശ്വരൂപ ദർശനയോഗം എന്ന ഈ അധ്യായത്തിലൂടെ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ രണ്ടു പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് ഈ ഭഗവത്ഗീതയിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന അതേ വരികളാണ് യഥാർത്ഥത്തില് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അവസാന കാലത്തിലുള്ള പത്ത് വർഷത്തോളം ഭഗവത്ഗീത അദ്ദേഹം കയ്യിൽ കൊണ്ടു നടന്നത് പ്രൊഫസർ ചാർഡിന്റെ അഭിപ്രായത്തില് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുവാൻ വിശ്വരൂപ സദൃശമായിട്ടുള്ള മറ്റൊരു വിവരണമില്ല എന്നുള്ളത് തന്നെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഭാരതീയ ചിന്താധാരകളിലെ ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരും അല്ലെങ്കിൽ ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും സമയം കാണാത്തവരും പഠിക്കേണ്ട ഒരു ഗ്രന്ഥമുണ്ട് അത് ഭഗവത്ഗീതയാണ് അത് പഠിക്കാതെ പോകരുത് ഭഗവത്ഗീതയ്ക്കപ്പുറത്ത് സമയമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി സമയമില്ലാത്തവരും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവരും ജീവിതത്തിൽ ഭഗവത്ഗീത പഠിച്ചില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് പ്രത്യേകിച്ചും പതിനൊന്നാമത്തെ അധ്യായം ഈ പതിനൊന്നാമത്തെ അധ്യായം കൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിനെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ച് ഒരു ചിന്താധാര മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക ഇതിൽ എത്രത്തോളം ശാസ്ത്ര സത്യമുണ്ട് എന്ന് ആ സമയത്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും ആ ഭഗവത്ഗീതയുടെ ഉജ്ജ്വല ചൈതന്യങ്ങൾ ഉപനിഷത്തിൽ നിന്നെടുത്തതാണ് വേദങ്ങളിൽ നിന്നെടുത്തതാണ് വേദാംഗങ്ങളിൽ നിന്നെടുത്തതാണ് മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള ദർശനങ്ങളിൽ നിന്നെടുത്തതാണ് ഉപവേദങ്ങളിൽ നിന്നെടുത്തതാണ് ഭാരതീയ ചിന്താധാരയുടെ സമഗ്രമായ അമൃതമഥനത്തിലൂടെ എടുത്തിരിക്കുന്ന ഭഗവത്ഗീത പഠിക്കുമ്പോഴാണ് ഭാരതീയ ചിന്താധാരയുടെ തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ഫീൽഡിന്റെ നോളജിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക ഇനി വിവരിക്കാൻ പോകുന്നത് വിശ്വരൂപ ദർശനം എന്ന പതിനൊന്നാമത്തെ അധ്യായമാണ് അർജുനൻ ശ്രീകൃഷ്ണന്റെ വിവരണങ്ങൾ മുഴുവനും കേട്ടതിനു ശേഷം ശ്രീകൃഷ്ണനോടായിട്ട് അപേക്ഷിക്കുകയാണ് മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ ഹേ കൃഷ്ണ മതനുഗ്രഹായ എന്നെ അനുഗ്രഹിക്കുവാൻ എന്നവണ്ണം പരമം ഗുഹ്യം ഏറ്റവും ഇൻഡെപ്ത് അധ്യാത്മസംജ്ഞിതം ആത്മീയമായ ചൈതന്യം തുളുമ്പുന്ന ശാസ്ത്രീയമായ വിവരണം യത് ത്വയാ ഉക്തം നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത് വചസ്തേന വാക്കുകളാൽ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അയം മോഹ വിഗതോമമ ഇത്ര സമയം വരെ എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ പൂർണമായിട്ടും വിഗത മുഴുവനും എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ തീരെയില്ല വ്യക്തമായിട്ട് എൻ്റെ ധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം നിന്റെ വിവരണം അതിന് പരിപൂർണമായ support encouragement appreciation as well as guidance അത് തന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ പ്രവർത്തനോന്മുഖമാകാൻ തയ്യാറാണ് മാത്രമല്ല ഭവാപ്യയൗ വിസ്തരശോ നീ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് വളരെ വിസ്തരിച്ച് പറഞ്ഞത് ഞാനിപ്പോ കേട്ടു കഴിഞ്ഞു ഏതായിരുന്നു അത് ഭവ അപ്യയൗഹിഭൂതാനാം ജീവജാലങ്ങളുടെ ഉത്ഭവവും നാശവും ഉൾപ്പെടെയുള്ള സൃഷ്ടിസ്ഥിതി കുറിച്ച് വിവരിച്ചത് ഞാൻ കേട്ടു കഴിഞ്ഞു ത്വത്ത കമലപത്രാക്ഷ മഹാത്മ്യമപി ചാവ്യയം അവ്യയം മഹാത്മ്യമപി ഒരിക്കലും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ഉജ്ജ്വലമായ നിന്റെ മഹാത്മ്യവും ഹേ കമലപത്രാക്ഷ ഹേ കൃഷ്ണ അതും ഞാൻ കേട്ടുകഴിഞ്ഞു വളരെ വ്യക്തമായ ഒരു അറിവ് എനിക്ക് ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞു ഏവം ത്വം ആത്മാനം പരമേശ്വര നീ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നിന്നിൽ നിന്ന് തന്നെ എനിക്കറിയുവാൻ സാധിച്ചു ഹേ പരമേശ്വര ഇത്രയും അറിവ് എനിക്ക് കിട്ടി നിന്റെ പ്രപഞ്ച ചൈതന്യത്തിന്റെ വിസ്താരത്തെക്കുറിച്ച് പ്രപഞ്ച ചൈതന്യത്തിന്റെ താഴ്ചയെക്കുറിച്ച് പരപ്പിനെക്കുറിച്ച് അതിൻ്റെ പ്രഭയെക്കുറിച്ച് അതി ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് മുഴുവനും എനിക്ക് കേൾക്കുവാൻ സാധിച്ചു അറിയുവാൻ സാധിച്ചു ഇനി ഒരു കാര്യവും കൂടി നീ ചെയ്തു തരണം കേട്ടോ കൃഷ്ണ ദൃഷ്ടമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ ഹേ പുരുഷോത്തമ ദൃഷ്ടം ഇച്ഛാമി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു തേ രൂപം ആ പ്രപഞ്ച രൂപത്തെ ഐശ്വരം ഐശ്വര്യപൂർണമായ പ്രപഞ്ച രൂപത്തെ ഒന്ന് കാണുവാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് നീ വിവരിച്ച ആ അത്യുജ്വലമായ ചൈതന്യത്തിന് കാരണഭൂതമായ പ്രപഞ്ച ചൈതന്യത്തെ എനിക്ക് ഒന്ന് കാണിച്ചു തന്നാലും മന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭു എനിക്ക് കാണുവാൻ സാധ്യമല്ലെങ്കിലും വേണ്ട തത് ശക്യം മയാ ദൃഷ്ടം ഇതി ഹേ പ്രഭു ഹേ പ്രഭു എനിക്കത് കാണാൻ സാധിക്കുമെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്കത് കാണാൻ സാധിക്കുമെങ്കിൽ മന്യസേ യതി തത് ശക്യം നിനക്ക് അപ്രകാരം തോന്നുന്നു എങ്കിൽ അർജുനൻ എന്ന സാധാരണക്കാരനായ എനിക്ക് ആ വിശ്വരൂപം കാണാൻ സാധ്യമാണ് എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ യോഗേശ്വര തതോമേത്വം ദർശയാത്മാനമവ്യയം അത്യുജ്വലമായ അതേപോലെ തന്നെ പരന്നു കിടക്കുന്നതായ അവ്യയമായ ആ രൂപത്തെ ഹേ യോഗേശ്വര എനിക്കൊന്ന് കാണിച്ചു തന്നാലും എല്ലാ കൺഫ്യൂഷനും പോയി കർമ്മനിരതനാകുവാൻ തയ്യാറായിരിക്കുന്ന അർജുനന് താൻ വിവരിച്ചു കൊടുത്ത മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പൂർണ്ണമായി മനസ്സിലായി എന്ന വ്യക്തമായ ബോധം വന്ന ശ്രീകൃഷ്ണൻ മൂന്ന് സ്ഥലത്ത് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കൗരവസഭയില് ദുര്യോധനന്റെ മുമ്പില് തന്നെ പിടിച്ചു കെട്ടുവാൻ വരുന്ന അവസരത്തിൽ അൺകോൺകറബിൾ ആണ് തന്നെ കീഴടക്കുവാൻ സാധ്യമല്ല എന്ന് വിവരിച്ചുകൊണ്ട് വിശ്വരൂപം കാണിക്കുന്നുണ്ട് രണ്ടാമത് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് ഇത്രയും അധികം ഭഗവത്ഗീതയിലൂടെ വിവരിച്ചതിന് ശേഷം വിശ്വരൂപം കാണിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പ്രപഞ്ച നിയമമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് മൂന്നാമതായിട്ട് ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്നത് ശരശയ്യയിൽ കിടന്ന ഭീഷ്മരുടെ ആഗ്രഹപ്രകാരം അനുഗ്രഹദായകമായ ഒരു ഉജ്ജ്വല തേജസ്സാണ് വിശ്വരൂപം എന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടെ ഈ കുരുക്ഷേത്ര ഭൂമിയില് അർജുനന്റെ മുമ്പില് ശ്രീകൃഷ്ണൻ പ്രകൃതി നിയമത്തെക്കുറിച്ച് പ്രപഞ്ച നിയമത്തെക്കുറിച്ച് വിവരിച്ചതാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനായ അർജുനന് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത് പശ്യമേ പാർത്ഥ ഹേ പാർത്ഥ എന്നെ കണ്ടാലും രൂപാണി ശതശോധ സഹസ്രശ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് രൂപങ്ങൾ എന്നിൽ എപ്രകാരമാണ് വർത്തിക്കുന്നത് എന്ന് പശ്യമേ നീ നോക്കിക്കണ്ടാലും നാനാവിധാനി ദിവ്യാനി ച വിവിധ രൂപത്തിലുള്ള വിവിധ തരത്തിലുള്ള വിവിധ വർണ്ണത്തിലുള്ള ദിവ്യങ്ങളായ പലതും എന്നിൽ എപ്രകാരമാണ് വർത്തിക്കുന്നത് എന്ന് നീ നോക്കിയാലും നീ നോക്കിക്കണ്ടാലും പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തത ഇതെല്ലാം ആദിത്യന്മാര് വസുക്കള് രുദ്രന്മാര് അശ്വിനി ദേവന്മാര് മരുത്ത് ഇവയെ എല്ലാം നീ എന്നിൽ തന്നെ കണ്ടാലും കാണുവാൻ ശ്രമിച്ചാലും ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത വരെ നീ കാണാത്ത വരെ നിനക്കെന്നല്ല ലോകത്തിൽ ആർക്കും കാണുവാൻ സാധ്യമല്ലാത്ത ആശ്ചര്യകരമായ അദൃഷ്ടപൂർവാണി ഇതിനു മുമ്പ് ആർക്കും കാണാൻ സാധ്യമല്ലാത്ത ആ രൂപങ്ങൾ മുഴുവനും എൻ്റെ വിശ്വരൂപത്തിൽ ഹേ ഭാരത നോക്കിക്കണ്ടാലും ഇഹ ഏകസ്ഥം ജഗത്കൃഷ്ണം പശ്യ അദ്യസചരാചരം ചലിക്കുന്നവയും ചലിക്കാത്തവയുമായ സർവതിനെയും ജഗത്കൃത്സ്ണം സമഗ്രമായ ലോകത്തെയും ഇഹ ഏകസ്ഥം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ പശ്യ എന്നില് നിനക്ക് കാണുവാൻ സാധിക്കും ഇങ്ങോട്ട് നോക്കിയാലും മമദേഹേ ഗുഡാകേശ യക്ഷാന്യ ദൃഷ്ടുമിച്ഛസി മറ്റേതെല്ലാം കാര്യമാണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് അന്യ ദൃഷ്ടും ഇച്ഛസി മറ്റേതെല്ലാം കാര്യമാണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഹേ ഗുഡാകേശ ഹേ അർജുന മമദേഹേ പശ്യ എന്റെ ദേഹത്തിൽ നിനക്കത് കാണുവാൻ സാധിക്കും ഇങ്ങോട്ട് നോക്കിയാലും നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷുഹു പശ്യമേ യോഗമൈശ്വരം നതുമാം മാം ഒരു കാരണവശാലും നിനക്ക് ആ കണ്ണുകൊണ്ട് എന്നെ കാണുവാൻ സാധ്യമല്ല നശക്യസേ മാം ദൃഷ്ടും എന്നെ കാണുവാൻ നിനക്ക് സാധ്യമല്ല അനേന ഏവ സ്വചക്ഷുഷ നിന്റെ ഇപ്പോഴത്തെ രണ്ട് കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ സാധ്യമല്ല പ്രപഞ്ചത്തെ മുഴുവനും കാണുവാൻ അമേരിക്കക്കാര് യൂണിവേഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹബിൾ ടെലിസ്കോപ്പ് വെച്ചു ആ ഹബിൾ ടെലസ്കോപ്പിലൂടെ കാണുമ്പോഴാണ് ഗാലക്സികൾ കാണുന്നത് അതുപോലെ ഒരു ജ്ഞാനദൃഷ്ടി ഒരു ദിവ്യദൃഷ്ടി ഞാൻ നിനക്ക് തരാം അതുപയോഗിച്ച് അതിലൂടെ എന്നെ നോക്കിയാൽ ദിവ്യം ദദാമി തേ ചക്ഷുഹു ദിവ്യമായ ജ്ഞാനനിമഗ്നമായ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചക്ഷുസ് നിനക്ക് ഞാൻ തരാം പശ്യമേ യോഗമൈശ്വരം ഐശ്വര്യപൂർണമായ ഈ പ്രപഞ്ച കുറിച്ച് ഹേ അർജുന നീ നോക്കിക്കണ്ടാലും അർജുനന്റെ അടുത്ത് നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക എന്നിട്ട് അർജുനൻ കാണുന്ന ആ ദിവ്യ ദൃഷ്ടിയിലൂടെ നിങ്ങളും കാണുവാൻ ശ്രമിക്കുക ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും രാത്രി മേഘങ്ങളില്ലാത്ത അവസ്ഥയില് അവസരത്തില് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഈ ജ്യോതിരൂപങ്ങൾ മുഴുവനും കാണുന്നില്ലേ അതെല്ലാം ശ്രീകൃഷ്ണന്റെ വിശ്വരൂപത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് നോക്കാൻ ശ്രമിക്കുക അപ്പൊ എങ്ങനെയാ കാണാൻ സാധിക്കുക സഞ്ജയനാണ് അത് വിവരിക്കുന്നത് ഏവമൗക്തോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി ഹി ധൃതരാഷ്ട്ര മഹാരാജാവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏവമുക്വ ഇത്രയും പറഞ്ഞുകൊണ്ട് മഹായോഗേശ്വരോ ഹരി മഹായോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ഹരി ദർശയാമാസ പാർത്ഥായ പാർത്ഥനായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു പരമം രൂപമൈശ്വരം ഐശ്വര്യപൂർണമായ വിശ്വരൂപത്തെ അർജുനനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ ദൂരെ മാറി നിന്നുകൊണ്ട് ധൃതരാഷ്ട്രരോട് പറയുകയാണ് ദിവ്യദൃഷ്ടിയിലൂടെ അർജുനൻ കാണുന്ന സർവകാര്യങ്ങളും സഞ്ജയൻ ദൂരെ മാറി നിന്നുകൊണ്ട് കാണുന്നുണ്ട് അനേക വക്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം അനേക വക്തങ്ങൾ അനവധി ശരീരങ്ങളാ ഉള്ളത് അനവധി കണ്ണുകളാണുള്ളത് അത്യത്ഭുതകരമായൊരു ദർശനമാണത് അത്ഭുത ദർശനമാണത് അനേക ദിവ്യാഭരണം ദിവ്യങ്ങളായ ഗ്ലിറ്ററിങ് ഷൈനിങ് ആയിട്ടുള്ള ദിവ്യങ്ങളായ ആഭരണങ്ങള് ആ ശരീരത്തിൽ ഇതാ അർജുനൻ കാണുന്നു ദിവ്യാൻ ഏകോദ്യതായുധം ദിവ്യങ്ങളായ അനവധി ആയുധങ്ങളും ആ വിശ്വരൂപ ചൈതന്യത്തിലുണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ആവശ്യമായ പ്രപഞ്ചരൂപമാണ് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ കാണുന്നത് ദിവ്യ മാല്യാംബരതരം ഗന്ധാനുലേപനം അനവധി വിധത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ച് ദിവ്യമായ ആകാശത്തെ തന്നെ വസ്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് ദിവ്യഗന്ധ ഉള്ള വസ്തുക്കൾ ലേപനം ചെയ്തിരിക്കുന്ന സർവ ആശ്ചര്യമയം എല്ലാ പ്രകാരത്തിലും അത്ഭുതകരമായ ദേവം അനന്തം വിശ്വതോമുഖം അനന്തമായ ഇൻഫിനിറ്റിയായ വിശ്വം മുഴുവനും മുഖങ്ങളുള്ള ആ പ്രപഞ്ചരൂപത്തെ ഇതാ അർജുനൻ കാണുന്നു ധൃതരാഷ്ട്ര മഹാരാജാവേ ഇതിലപ്പുറം ആശ്ചര്യകരമായിട്ട് ഒന്നും ഇല്ല അതാണ് ഇപ്പോൾ അർജുനൻ കാണുന്നത് ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്തിഥ ആയിരക്കണക്കിന് സൂര്യന്മാരുള്ള ബില്യൺസ് ഓഫ് ഗാലക്സി എന്ന ആധുനിക ശാസ്ത്രം പറയുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരെ കേന്ദ്രീകരിച്ചുള്ള സൗരയൂഥങ്ങളും ഗാലക്സികളും ഭവേദ് പെട്ടെന്ന് ആകാശത്ത് ഉത്ഭവിച്ചതുപോലെ ഭവേദ് യുഗപദുത്ഥിത പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉദയം ചെയ്തതുപോലെ ഇതാ കാണുന്നു യതിഭാ ജ്യോതിർഗോളങ്ങൾ മുഴുവനും അതിന്റെ തിളക്കം കൊണ്ട് ഭാസസ്തസ്യ മഹാത്മന ആ വിശ്വരൂപത്തിന്റെ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നു അർജുനൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യ ചട്ടുസുകളിലൂടെ തത്ര ഏകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകഥ ജഗത്കൃഷ്ണം സമ്പൂർണമായ പ്രപഞ്ചത്തില് തത്ര ഏകസ്ഥം ഓരോ സ്ഥലത്തായിട്ട് വർത്തിക്കുന്നതായിട്ട് പ്രവിഭക്തമനേകത ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോന്നും വർത്തിക്കുന്നതായിട്ട് അപശ്യത് അവർ അദ്ദേഹം കണ്ടു ഇതാ അർജുനൻ കാണുന്നു ദേവദേവസ്യ ശരീരേ ആ പ്രപഞ്ചപുരുഷന്റെ ശരീരത്തില് ഓരോ വസ്തുക്കളും ക്ലാസിഫൈഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് പോലെ ആ പാണ്ഡവൻ അർജുനൻ അതുപോലെ പാണ്ഡവരെ തന്നെയും ആ ശരീരത്തിൽ അദ്ദേഹം കാണുന്നു ഇതാ